ക്രിസ്തുമതിൽ തന്നെ ഇപ്പോ വലിയ ബ്രാൻഡാണെന്ന് തോന്നുന്നു പണ്ട് കോഴഞ്ചേരിയിൽ ഒരു കൺവെൻഷൻ ഉണ്ട് പെരുമാരാണ് അവിടെ പ്രസംഗിക്കാൻ വന്നിരുന്ന ആൾ അദ്ദേഹം ഒരിക്കൽ സംസാരിക്കണ്ട അദ്ദേഹവുമായിട്ട് കുറച്ച് നേരം പരിചയപ്പെടാൻ പറ്റിയപ്പോൾ അദ്ദേഹം സംസാരിക്കണ്ടായി സ്വാമിജി ഞങ്ങൾ ഇന്ന് രണ്ടായിരത്തി നാനൂറ് ജാതികളും ഉപജാതികളും ചേർന്നതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണോ മൂന്നാണോ ഇതൊക്കെ അവിടെയും തർക്ക വിഷയമാണ് ഈ അടുത്ത കാലത്താണ് കൽദായനും ഇവർ തമ്മിലുള്ള അടിയും ബഹളവും നടന്നു ഇതെല്ലാം മതത്തിൽ മതമാണെങ്കിൽ കാരണം മതങ്ങളൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ് അതിങ്ങനെ പൊന്തി വരും കുറെ കഴിയുമ്പോൾ ഇത് കുറച്ച് കാലമേ ഇതൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇതെല്ലാം നാശമുള്ളതാണ് നാശമില്ലാത്തതായിട്ട് ഒന്നും നശിച്ചേ പറ്റൂ ചരിത്രത്തിന്റെ ആവശ്യമാണ് എത്രയോ പ്രാചീന ഗുരുകുലങ്ങൾ ഇന്ന് മണ്ണടിഞ്ഞു പോയി തക്ഷുലയും നളന്തയും വിക്രമശിലയും ഒക്കെ ഭാരതത്തിന്റെ പൗരാണികരായ ശിഷ്യന്മാർ കെട്ടിപ്പൊക്കി എത്രയോ ആശ്രമങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം ഏതുണ്ട് നമുക്കിന്ന് പേര് പറയാൻ അറുപത് കൊല്ലമേ ആയുള്ളൂ അറുപതോ എഴുപതോ കൊല്ലമേ ആയുള്ളൂ അങ്ങേറ്റം തപസ്യായ ഒരു മനുഷ്യന്റെ ഉറവിടമെന്ന കലാപത്തിന്റെ കേളികൊട്ട് കെട്ട് മയങ്ങുകയാണ് നാളെ എന്ത് സംഭവിക്കുമെന്ന് കേരളീയർ മുഴുവൻ ഉത്കണ്ഠയോടെ ഇരിക്കുകയുമാണ് ഇപ്പോഴും ഇതൊന്നിന്റെയല്ല എല്ലാത്തിന്റെയും അവസ്ഥ ചരിത്രത്തിന്റെ നിയോഗങ്ങൾ എനിക്കോ നിങ്ങൾക്കോ ആർക്കുമോ മാറ്റിമറിക്കാനാവില്ല അതിന് തകർത്തിക്കൊടുക്കുക മാത്രം കാര്യം മറ്റൊന്ന് ഈശ്വരവാദത്തിരിക്കുക അതിലും വ്യത്യാസം വളർന്നുണ്ട് സ്വാമി വിവേകാനന്ദൻ ഇതിനെ രണ്ടിനെയും നിർവഹിച്ചു theist is a person who has complete belief in himself, even though has no belief in an extra God. നമ്മുടെ ഈശ്വര വിശ്വാസത്തിന്റെ നിർവചനവും സ്വാമിജിയുടെ നിർവചനവും താരതമ്യപ്പെടുത്തി ഒന്നാണോ നോക്കുക ഒരു ബാഹ്യ ദൈവത്തിൽ പോലും വിശ്വസിക്കാതിരിക്കുമ്പോഴും തന്നിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവൻ ഈശ്വര വിശ്വാസിയാണ് സമറ്റിക് മതങ്ങളുടെ കഴുത്തിറക്കുന്ന വാക്കുകളായിരുന്നു നിർത്തിയില്ല സ്വാമിജി അവിടെ നിർത്തിയിരുന്നേ കൊള്ളാമായിരുന്നു രണ്ടാമത്തെ അതിലും ഗംഭീരമാണ് An atheist is a person who has no belief in himself, even though has belief in a number of extra cosmic gods